മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ വിനീത പ്രണാമം ഭാരതത്തിലെ ആത്മീയത അത് ഇത്ര ഗഹനമായിട്ട് വിവരിച്ചാലും മനസ്സിലാക്കുക എന്നുള്ളൊരു തലമുണ്ട് രണ്ടാമത്തൊരു തലമുണ്ട് അതിൻ്റെ അനുഭൂതി പകരുക എന്നുള്ളത് ഭാരതത്തിൽ ഒരു ദൈവസങ്കല്പം ആ ദൈവം നമുക്ക് കുറേ നിർദ്ദേശങ്ങൾ നൽകുന്നു എന്ന സങ്കല്പം ആ നിർദ്ദേശങ്ങൾ നമ്മൾ ജീവിതത്തിൽ അക്ഷരം പ്രതി ഒരു ഓർഡർ പോലെ അനുസരിക്കുന്നു എന്ന സങ്കല്പം ഇതൊന്നും ഭാരതത്തിലില്ല ഈശ്വരൻ ആഗ്രഹിക്കുന്നു ഈശ്വരൻ നിർദ്ദേശിക്കുന്നു ദൈവം പറയുന്നു ദൈവം ഉപദേശിക്കുന്നു ഇങ്ങനെയുള്ള സങ്കല്പങ്ങൾ ഭാരതീയ ആത്മീയത ഭാരതീയ ഈശ്വര സങ്കല്പവുമായിട്ട് താരതമ്യം ചെയ്യാനേ സാധ്യമല്ല ഞാൻ രണ്ട് ക്ലാസ് മുമ്പ് നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയുണ്ടായി ഭാരതത്തിലെ ആചാരങ്ങൾ വിചാരങ്ങൾ വിശ്വാസങ്ങൾ സങ്കല്പങ്ങൾ ഇവയെല്ലാം വ്യത്യസ്ത തലത്തിലുള്ളവർക്ക് ചിന്തിച്ച് വിശകലനം ചെയ്ത് ഉൾക്കൊള്ളുകയും മറ്റുള്ളവരെ അറിയിപ്പിക്കുകയും അറിയിക്കുകയും ചെയ്യാനുള്ള തലങ്ങളുള്ളതാണ് വ്യത്യസ്ത ലെവലിലുള്ളതാണ് ഭാരതത്തിലെ ആത്മീയത എന്ന് പറയുമ്പോൾ ഒരു സാധാരണക്കാരൻ്റെ ഭാഷയിൽ സാധാരണ രീതിയിൽ വിവരിക്കുകയാണെങ്കിൽ ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന ത്യക്തേന പുഞ്ചീധ മാ ഗൃധ കസ്യസിദ്ധനം ഇത് യജുർവേദത്തിൻ്റെ നാൽപ്പതാം അധ്യായമായ ഈശാവാസ്യ ഉപനിഷത്തിലെ ഒന്നാമത്തെ വരിയാണ് ഇത് സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഈ ഒരു വരി കൊണ്ട് സാധിക്കും പക്ഷെ അതേ വരി ഒന്ന് ശാസ്ത്രീയമായിട്ട് ശാസ്ത്രത്തിൻ്റെ സഹായത്താൽ വിശകലനം ചെയ്യണമെങ്കിൽ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് അത്യന്താധുനിക ഫിസിക്സ് ബയോ കെമിസ്ട്രി അല്ലെങ്കിൽ കെമിസ്ട്രിയുടെ തലത്തിലേക്കാണ് ഉയരുക ആധുനിക ഫിസിക്സിൻ്റെ അല്ല അത്യന്താധുനിക ഫിസിക്സിൻ്റെയും ബയോ കെമിസ്ട്രിയുടെയും തലത്തിലേക്ക് ഇത് ഉയർത്തി വിശകലനം ചെയ്യാൻ നമുക്ക് സാധിക്കും അതായത് ഈശാവാസ്യം ഇതം സർവം ഇതം സർവം ഈശാവാസ്യം ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം ജഗതീശ്വരനാൽ വസിക്കപ്പെടുന്ന സ്ഥലമാണ് യത് കിഞ്ച ജഗത്യാം ജഗത് ഈ ലോകമായ ലോകമെല്ലാം ഈശ്വരനാൽ വസിക്കപ്പെടുന്ന സ്ഥലമാണ് ഇതിൻ്റെ അർത്ഥം എന്താണ് ഈശ്വരൻ ആകാശത്തിലിരുന്ന് ഒരു കസേരയിലിരുന്ന് തൻ്റെ ആളുകൾക്ക് പ്രജകൾക്ക് ഒരു രാജാവ് നിർദ്ദേശം കൊടുക്കുന്നത് പോലെ നിർദ്ദേശം കൊടുക്കുന്ന ഒരാളായിട്ടല്ല ഒരു വ്യക്തിയായിട്ടല്ല വ്യക്തിയുടെ രൂപത്തിലല്ല ഭാരതീയർ ഈശ്വരനെ കാണുന്നത് കണ്ടിരുന്നത് ഒരാളായിട്ടായിരുന്നെങ്കിൽ ഈ പ്രപഞ്ചത്തിലുള്ള സർവചരാചരങ്ങളിലും ഈശ്വരൻ വസിക്കുന്നു എന്ന പദം അപ്രായോഗികമാണ് ഈശ്വരൻ വസിക്കണമെങ്കിൽ അത് ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ സാധ്യമല്ല അപ്പം ഭാരതീയ ഈശ്വര സങ്കല്പം എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ തന്നെ ആത്യഗഹനമായ പഠനം ആവശ്യമാണ് യഥാർത്ഥത്തിൽ ആധുനിക ശാസ്ത്രം ഉപയോഗിക്കുകയാണെങ്കിൽ എബൗ ആവറേജ് വിദ്യാഭ്യാസ നിലവാരമുള്ളവർക്കും ഇത് മനസ്സിലാക്കാൻ സാധിക്കും ശാസ്ത്രത്തിൻ്റെ സഹായത്താൽ ഭാരതീയ ആത്മീയത അല്പം കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ സൂചിപ്പിച്ചത് എങ്കിലും ഒന്ന് അകത്തേക്ക് ഇറങ്ങിച്ചെല്ലണം പുറത്തുനിന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കുറേയെല്ലാം മനസ്സിലായി എന്ന് തോന്നാം പക്ഷേ അത് അകത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴേ യഥാർത്ഥത്തിലുള്ള വസ്തുത എന്താണെന്ന് സത്യം എന്താണെന്ന് മനസ്സിലാവുള്ളൂ ഇത് ഉപനിഷത്ത് എഴുതിയ ഋഷിവര്യൻ തന്നെ പറഞ്ഞിട്ടുണ്ട് യജ്ഞവൽക്യ മഹർഷി എഴുതിയ ഈശാവാസ്യ ഉപനിഷത്തിൽ അവസാനത്തേതിന് മുമ്പ് വരുന്നൊരു ശ്ലോകമുണ്ട് എന്താണത് ഹിരൺമയേന പാത്രേണ സത്യസ്യാപിഹിതം മുഖം തത് ത്വം പൂഷൻ അപാവൃണു സത്യധർമായ ദൃഷ്ടയെ നല്ല നല്ലൊരു സന്ദേശമാണ് അതിനകത്തുള്ളത് സ്വർണ നിറത്തിലുള്ള പാത്രം കൊണ്ട് അഥവാ കൊണ്ട് ഹിരൺമയേന പാത്രേണ സത്യസ്യ സത്യത്തിൻ്റെ മുഖം സർഫസ് പ്രതലം അഭിഹിതം കവർ ചെയ്തിരിക്കുന്നു സത്യത്തിൻ്റെ പ്രതലം സ്വർണ നിറത്തിലുള്ള ഒരു കവറ് കൊണ്ട് മൂടിയിരിക്കുന്നു നമ്മൾ ദൂരെ നിന്ന് സത്യത്തെ ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർ സത്യദർശനം ആഗ്രഹിക്കുന്നവർ ദൂരെ നിന്ന് നോക്കുകയാണെങ്കിൽ ആ സ്വർണ്ണ നിറത്തിലുള്ള കവറിൻ്റെ തിളക്കമായിരിക്കും ഷൈനിങ് ആയിരിക്കും നമ്മൾ കാണാം അത് യഥാർത്ഥത്തിൽ സത്യത്തിൻ്റെ കവറിങ് അല്ല അല്ല സത്യത്തിൻ്റെ നിറ തിളക്കമല്ല സത്യത്തിൻ്റെ കവറിൻ്റെ തിളക്കമാണ് സത്യത്തിൻ്റെ കവറിൻ്റെ ആകൃതി എന്താണ് അതിൻ്റെ എന്താണ് സ്വർണ്ണ നിറത്തിലുള്ള സർക്കുലറായിട്ടുള്ള ഒരു കവറായിരിക്കും സത്യത്തിനിട്ടിരിക്കുന്നത് എങ്കിൽ ദൂരെ നിന്ന് സത്യത്തിൻ്റെ സാക്ഷാത്കാരം ആഗ്രഹിക്കുന്ന വ്യക്തി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് കവറിൻ്റെ തിളക്കമാണ് ആ കവറ് തത് ആ കവറ് ത്വം നിങ്ങൾ പൂഷൻ അപാവൃണു പ്രകാശത്തിൻ്റെ സാന്നിധ്യത്താൽ എടുത്തു മാറ്റണം അതായത് അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കുള്ള പ്രയാണത്തിൽ തമസവുമാ ജ്യോതിർഗമയ ആ ജ്യോതിർഗമയ എന്ന പ്രയാണത്തിൽ ഈ കവറ് എടുത്ത് മാറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ സാധിക്കും തത്വം പൂഷന്ന പാവൃണു സത്യധർമായ ദൃഷ്ടയെ സത്യവും ധർമ്മവും കാണുന്നതിന് ആ കവറ് എടുത്തു മാറ്റിയാൽ നമുക്ക് സാധിക്കും എന്നാണ് അർത്ഥം ഇംഗ്ലീഷ് വാക്ക് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കില്ലേ നമുക്ക് കേൾക്കാനും സാധിക്കും എന്താ ഇംഗ്ലീഷ് വാക്ക് കവർ എടുത്ത് മാറ്റുന്നതിന് ഇംഗ്ലീഷിൽ എന്താ പറയുക ഡിഷ് കവർ എന്നല്ലേ പറയുക ഡിഷ് കവർ കവർ എടുത്ത് മാറ്റിയാൽ നമുക്ക് യഥാർത്ഥം കാണാൻ സാധിക്കും ഇത് ഞാൻ നേരത്തെ സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഭാരതീയ ആത്മീയത എന്ന് പറയുന്നത് തേജോ യത്തേ രൂപം കല്യാണതമം തത്തേ പശ്യാമി യുവാസൗ പുരുഷസോഹമസ്മി എന്നാ പറയുക ആ കവറെടുത്ത് മാറ്റുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന തേജോമയമായ ഒരു രൂപം അത് എല്ലാവരും കാണുന്നു കല്യാണതമം മംഗളകരമായിട്ടുള്ള ഒരു രൂപമാണത് യോവാസൗ പുരുഷ സോ അഹമസ്മി എന്നിലും ഈ പ്രപഞ്ച പുരുഷനിലുമുള്ള ഒരേ ഒരു ചൈതന്യത്തെ ഈ കവറെടുത്ത് മാറ്റുമ്പോൾ എനിക്ക് കാണാൻ സാധിക്കുന്നു അർത്ഥം ഇത്രയുമേ ഉള്ളൂ അഗാധ തലത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ മാത്രമേ ഈശ്വരസങ്കല്പത്തിൻ്റെ എന്നിലും നിങ്ങളിലും സർവചരാചരങ്ങളിലുമുള്ള ഈശാവാസ്യമിതം സർവം എന്ന് പറഞ്ഞ ആ പ്രപഞ്ച ചൈതന്യത്തെക്കുറിച്ച് നമുക്ക് കാണാൻ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ ഇത് ഏത് തലത്തിലുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഉപനിഷത്ത് പഠിക്കാൻ തുടങ്ങുന്നവർക്ക് ഉപനിഷത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഉപ എന്ന് പറഞ്ഞാൽ അടുത്തേക്ക് നിഷത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം നയിക്കപ്പെടുന്നത് ആരെ നയിക്കപ്പെടുന്നു എന്തിൻ്റെ അടുത്തേക്ക് നയിക്കപ്പെടുന്നു നിങ്ങളെ എന്തിൻ്റെ അടുത്തേക്ക് നയിക്കപ്പെടുന്നു ശാശ്വത സത്യമായ പരമമായ ഈശ്വര ചൈതന്യത്തിൻ്റെ അടുത്തേക്ക് നയിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥസമാഹാരമാണ് ഉപനിഷത്ത് അതിനെ നമ്മൾ വേദാന്തം എന്ന് പറയുന്നു വേദത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ വരുന്നത് കൊണ്ട് വേദ അന്തം വേദം ബ്രാഹ്മണം ആരണ്യകം ഉപനിഷത്ത് അപ്പം നാലെണ്ണത്തിൽ അവസാനം വരുന്നതാണല്ലോ ഉപനിഷത്ത് അതുകൊണ്ട് ആ ഉപനിഷത്തിനെ വേദാന്തം എന്ന് പറയുന്നു വേദാന്തത്തിൻ്റെ വിവരണം എന്താണ് പരമമായ ശാശ്വതമായ ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്ന എന്നിലും നിങ്ങളിലുമുള്ള ആ ഉജ്ജ്വലമായ ചൈതന്യത്തെക്കുറിച്ച് വിവരിച്ചു കൊടുക്കാം അത് മാത്രമാണ് ഉപനിഷത്തിൻ്റെ ലക്ഷ്യം അപ്പോൾ ഈശ്വര ചൈതന്യത്തെക്കുറിച്ച് പരമമായ ഈശ്വര ചൈതന്യത്തെക്കുറിച്ച് കണ്ണുകൊണ്ട് കാണാൻ സാധ്യമല്ലാത്ത ഈശ്വര ചൈതന്യത്തെക്കുറിച്ച് അതേ സമയത്ത് ഈ പ്രപഞ്ചത്തിൽ സർവചരാചരങ്ങളിലും സ്ഥാവര ജംഗമ വസ്തുക്കളിലും അതുപോലെ ഏറ്റവും അടുത്തും ഏറ്റവും അകലത്തിലുമെല്ലാം നിറഞ്ഞിരിക്കുന്ന ഒരു ചൈതന്യമുണ്ട് ആ ചൈതന്യത്തെയാണ് ഭാരതീയര് പരമമായ ചൈതന്യം എന്ന് പറഞ്ഞിരുന്നത് പരമമായ ചൈതന്യത്തിന് അവരൊരു പേരും കൂടി കൊടുത്തു പരമാത്മ ചൈതന്യം എന്ന് പേര് കൊടുത്തു അങ്ങനെ പേര് കൊടുക്കാൻ കാരണം എന്താ എല്ലാ ജീവജാലങ്ങളിലും ആത്മാവിൻ്റെ രൂപത്തിലിരിക്കുന്ന ഒന്ന് ഈ പ്രപഞ്ചത്തിലെല്ലായിടത്തുമുണ്ട് അപ്പോൾ പരം എൻഡ്ലെസ് ആയിട്ടുള്ള ആത്മചൈതന്യം അതിനെ പരമാത്മ ചൈതന്യം എന്ന് ഭാരതീയർ പറഞ്ഞു ഇത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കാം കടലിൽ ഒരു മത്സ്യം ഉണ്ടെന്ന് വിചാരിക്കും ഒരു മത്സ്യം ആ മത്സ്യം നമ്മളോട് പറയുകയാണ് ഈ കടലിൽ മുഴുവനും നിറഞ്ഞിരിക്കുന്ന അതേ വെള്ളമാണ് എൻ്റെ ശരീരത്തിനകത്തും നിറഞ്ഞിരിക്കുന്നത് എൻ്റെ ശരീരത്തിലെ രക്തത്തിലുള്ളത് എന്നാ ആ മത്സ്യം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ആ മത്സ്യം മുട്ടയിട്ട് അതിൻ്റെ ഒരു കുഞ്ഞ് ജനിച്ച് അത് വളരുമ്പോൾ ആ മത്സ്യത്തിൻ്റെ ശരീരത്തിലുണ്ടാകുന്ന മെറ്റീരിയൽ ആയിട്ടുള്ള വെള്ളം തന്നെയാണ് കടലിൽ മുഴുവനും വ്യാപിച്ച് കിടക്കുന്നത് അപ്പോൾ മത്സ്യം പറയുകയാണെന്ന് വിചാരിക്കുക എൻ്റെ ശരീരത്തിൽ മാത്രമാണ് വെള്ളമുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റായിരിക്കും ആ മത്സ്യത്തിൻ്റെ ശരീരത്തിലുള്ള ജീവാത്മ ചൈതന്യത്തിന് സമാന്തരമായ നമുക്ക് ഉപമിക്കാൻ സാധിക്കുന്ന വെള്ളം സർവചരാചരങ്ങൾക്കകത്തുമുള്ള ജീവാത്മ ചൈതന്യമാണെങ്കിൽ അതേ ജീവാത്മ ചൈതന്യം മത്സ്യത്തിലുള്ള വെള്ളം കടലിൽ നിറഞ്ഞിരിക്കുന്നത് പോലെ നമ്മളിലുള്ള ജീവാത്മ ചൈതന്യം ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്നു ആ ചൈതന്യത്തിന് രൂപമില്ല ഭാവമില്ല രസമില്ല ഗന്ധമില്ല നിറമില്ല ഒന്നുമില്ല പിന്നെ എങ്ങനെയാണ് അതിനെ ഈശ്വരനെന്ന് പറയാം അതിന് ഇംഗ്ലീഷിൽ രണ്ട് വാക്ക് പറയും ഈ വാക്കുകൾ സാധ്യമാണെങ്കിൽ ഓർത്തിരിക്കുക അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ് എന്ന് അൾട്രാ മോഡേൺ സയൻസ് പറയുന്ന അത് തന്നെയാണ് പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപതിൽ ഡോക്ടർ ഗുന്ദർ എന്ന് പറയുന്ന അതിപ്രശസ്തനായ അമേരിക്കൻ ശാസ്ത്രജ്ഞൻ അദ്ദേഹം ശരിക്കും ജർമ്മൻകാരനാണ് അമേരിക്കയിലാണ് ഗവേഷണം നടത്തിയത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മെസാച്യൂസെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ആ ഡോക്ടർ ഗുന്ദറിൻ്റെ നോബൽ സമ്മാനത്തിനർഹമായ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് തന്നെ ശരീരത്തിനകത്തെ ഓരോ പ്രോട്ടീനിനും അറിയാം അതെന്താണ് ചെയ്യേണ്ടത് എന്ന അർത്ഥം മനസ്സിലായോ ആ പ്രോട്ടീന് ജീവനില്ല എന്നാലും ആ പ്രോട്ടീനറിയാം ആ പ്രോട്ടീൻ്റെ ധർമ്മം എന്താണ് എന്ന് അതിൻ്റെ അർത്ഥം എന്താണ് പ്രോട്ടീനിൽ അവയർനെസ്സും കോൺഷ്യസ്നെസ്സും ഉണ്ട് ആ പ്രോട്ടീനകത്ത് അവയർനെസ്സും കോൺഷ്യസ്നെസ്സും ഉണ്ടെങ്കിൽ അതിനകത്ത് ആത്മചൈതന്യമുണ്ട് എന്ന് ഭാരതീയർക്ക് പറയാൻ സാധിക്കും അങ്ങനെ ആത്മചൈതന്യമുണ്ടെന്ന് ഭാരതീയർ പറഞ്ഞിരുന്നു അതാണ് നോബൽ സമ്മാനത്തിന് അർഹമായ കണ്ടുപിടുത്തം ഉണ്ടായത് ഭാരതീയർ എന്താ പറഞ്ഞത് അണൂരണീയാൻ മഹതോ മഹീയാൻ ആത്മാഗുഹായാം നിഹിതോസ്യ ജന്തോ സനാതനധർമ്മത്തിൻ്റെ ഈശ്വരസങ്കല്പം ഭാരതീയ ജനതയുടെ ഈശ്വരസങ്കല്പം എന്ന് പറയുന്നത് ഈ ഒരൊറ്റ വരിയാണ് മഹാനാരായണ ഉപനിഷത്തിൽ നമുക്കെല്ലാവർക്കും പഠിക്കാൻ ഏറ്റവും എളുപ്പമായ രീതിയിൽ ഭാരതീയ ഈശ്വര ചൈതന്യത്തെ അതിഗംഭീരമായിട്ട് അത്യന്താധുനിക ശാസ്ത്രത്തിൻ്റെ അതേ പദങ്ങൾ ഉപയോഗിച്ച് വേർഡ്സ് ഉപയോഗിച്ച് വിവരിച്ചിരിക്കുന്നതാണ് ഇപ്പം ഞാൻ പറഞ്ഞ വാക്യങ്ങൾ എന്താ അതിൻ്റെ അർത്ഥം അണൂരണീയാൻ അണുക്കളിൽ വെച്ച് ഏറ്റവും ചെറിയ അണുവിലും മഹത്തായതിൽ വെച്ച് ഏറ്റവും മഹത്തായ പ്രപഞ്ചത്തിലും ജീവാത്മാവിൻ്റെ രൂപത്തിൽ സർവജീവജാലങ്ങളിലും നിലനിൽക്കുന്ന ചൈതന്യമേതാണോ അതാണ് ഭാരതീയൻ്റെ ഈശ്വരൻ ഒരു പ്രാവശ്യം കൂടി പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ അല്ലേ അണൂരണീയാൻ അണുക്കളിൽ വെച്ച് ഏറ്റവും ചെറിയ അണുവിലും മഹതോ മഹിയാൻ മഹത്തായതിൽ വെച്ച് ഏറ്റവും മഹത്തായത് എന്തായി പ്രപഞ്ചത്തിലുള്ളത് പ്രപഞ്ചം തന്നെ അതാണ് ഏറ്റവും മഹത്തായത് അതിനപ്പുറം മഹത്തായത് ഒന്നുമില്ല ആത്മാഗുഹായാം നിഹിതൗസ്യ ജന്തു ജീവാത്മാവിൻ്റെ രൂപത്തിൽ സർവ ജീവജാലങ്ങളിലും നിഹിത അടങ്ങിയിരിക്കുന്ന ചൈതന്യമേതാണോ അതാണ് ഭാരതീയൻ്റെ ഈശ്വരൻ അപ്പോൾ ആറ്റം അണുക്കളിൽ വെച്ച് ഏറ്റവും ചെറിയ അണുവിനെ എങ്ങനെയാണ് നിർവചിക്കുക അപകർഷപര്യന്തം ദ്രവ്യം പരമാണു ഏവം ഒരു മാറ്ററിൻ്റെ ദ്രവ്യത്തിൻ്റെ ഇൻഫീരിയർ മോസ്റ്റ് പാർട്ടിക്കിൾ ഏതാണോ അതിനെയാണ് ആറ്റം എന്ന് പറയുന്നത് നീൽസ് ബോഹറും മാക്സ് പ്ലാങ്കും ഹെയ്സൺബർഗും ഷ്രൂഡിഞ്ചറും എല്ലാവരും വിവരിച്ചിരിക്കുന്ന അതേ വിവരണമാണ് പതഞ്ജലി മഹർഷി നമുക്ക് തന്നിരിക്കുന്നത് അപ്പോൾ അപകർഷപര്യന്തം ദ്രവ്യം പരമാണു ഏവം ഒരു ദ്രവ്യത്തിൻ്റെ ഏറ്റവും ചെറിയ ഘടകമായ അറ്റത്തിനകത്ത് ഈശ്വരനുണ്ടെന്ന് പറയുന്ന ലോകത്തിലെ ഒരേ ഒരു ധർമ്മം ഭാരതീയ ധർമ്മമാണ് അതേപോലെ മഹതോ മഹിയാൻ മഹത്തായതിൽ വെച്ച് ഏറ്റവും മഹത്തായത് ഏതാണ് പ്രപഞ്ചം തന്നെ അത് നേരത്തെ ഞാൻ സൂചിപ്പിക്കേണ്ടായി ആ പ്രപഞ്ചത്തിൽ നടക്കുന്ന സർവവിധത്തിലുള്ള സെലസ്റ്റിയൽ ഫിനോമിന അതായത് ജ്യോതിർഗോളങ്ങളുടെ അനുബന്ധമായ സർവപ്രക്രിയകളും പ്രതിഭാസങ്ങളും നിയന്ത്രിക്കുന്ന ഒരു ശക്തി അതിനകത്ത് തന്നെ ഉണ്ട് പുറത്ത് നിന്ന് ആരെങ്കിലും നിയന്ത്രിക്കുകയല്ല നേരത്തെ പറഞ്ഞതുപോലെ ആകാശത്തുള്ള ദൈവമോ അല്ലെങ്കിൽ ഭൂമിയിലുള്ള ദൈവമോ വന്നിട്ടല്ല ഇതൊന്നും നിയന്ത്രിക്കുന്നത് അതിനകത്ത് തന്നെ ഉണ്ട് ആ ശക്തിയെല്ലാം അപ്പോൾ ചിലർക്കൊരു സംശയം അങ്ങനെ പുറത്തുനിന്നുള്ള ശക്തിയൊന്നുമല്ല വന്നിട്ട് ഇതാക്കുന്നതെങ്കിൽ ഞങ്ങൾ ഇത്രയും കാലം വിശ്വസിച്ചിരുന്ന ഈശ്വര സങ്കല്പം എന്താണ് ഈ സങ്കല്പങ്ങളെല്ലാം ഓരോ തട്ടിലുള്ളവർക്കാണ് ഞാൻ നേരത്തെ സൂചിപ്പിക്കേണ്ട ഏറ്റവും താഴത്തെ തട്ടിലുള്ളവർക്ക് ഊഹിക്കാൻ സാധിക്കുന്നതായിരിക്കില്ല മധ്യ തട്ടിലുള്ളവർ മുകളിലേക്ക് പോകുന്നതനുസരിച്ച് അവരുടേതായ എക്സ്പ്ലനേഷൻ്റെ ലെവൽ വ്യത്യാസം വരും ഏതുപോലെയാണ് ഭൂമിയെക്കുറിച്ച് പഠിക്കാൻ ലോവർ പ്രൈമറിയിലെ വിദ്യാർത്ഥികൾക്ക് ഗ്ലോബ് ഉപയോഗിച്ചാണ് പഠിപ്പിക്കുക ഹൈസ്കൂളിലേക്ക് എത്തുമ്പോൾ മാപ്പ് ഉപയോഗിച്ചാണ് പഠിപ്പിക്കുക കോളേജിലെത്തുമ്പോൾ ഇൻസാറ്റ് പിക്ചർ ഉപയോഗിച്ചാണ് പഠിപ്പിക്കുക കുറേ കൂടി മുകളിലേക്ക് പോകണമെന്ന് ആഗ്രഹമുള്ളവർക്ക് മിലിറ്ററിയിലൊക്കെ ഉള്ളവർക്ക് വെറും ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും കൊടുത്താൽ അവർ ആ ലൊക്കേഷൻ എവിടെയാണെന്ന് കണ്ടുപിടിച്ചോളും അതായത് രൂപമില്ലാതെ രൂപത്തെ ഉൾക്കൊള്ളുന്ന ഒരവസ്ഥയിലേക്ക് എത്താൻ സാധിക്കുന്ന ഹയ്യസ്റ്റ് ലെവലാണത് അപ്പോൾ ബ്രഹ്മചൈതന്യം എന്ന് പിന്നീട് നമ്മൾ വിവരിക്കാൻ പോകുന്ന ജീവാത്മചൈതന്യം എന്നിപ്പോൾ വിവരിച്ച ആ പരമാത്മ ചൈതന്യം എന്ന് മുമ്പ് പറഞ്ഞ ആ ചൈതന്യത്തെ അതിൻ്റെ സാന്നിധ്യം അന്വേഷിച്ച് പോകുന്നവർക്ക് അവരുടെ ലെവൽ വളരെ ഉയർന്നതാ അവരുടെ ലെവൽ എന്താ പറയുക കൈവല്യ പദവി എന്ന് അവർക്ക് പറയാം എന്താ കൈവല്യ പദവിയുടെ അർത്ഥം കേവലം ഒരു സത്യമേ പ്രപഞ്ചത്തിലുള്ളൂ എന്ന് അറിയുന്ന വ്യക്തിയുടെ പദവിക്ക് പറയുന്ന പേരാണ് കൈവല്യ പദവി എന്ന് കൈവല്യം എന്ന വാക്കിൻ്റെ അർത്ഥം കേവലം ഒന്നു മാത്രമായ എന്നാണ് അതിനർത്ഥമുള്ളത് അപ്പം ആ കൈവല്യ പദവിയിൽ എത്തിയിരിക്കുന്ന വ്യക്തി എന്താ ചെയ്യേണ്ടത് ന മന്ത്രം ന തന്ത്രം ന ധ്യാനം ന ശയനം ന യജ്ഞോപവീതം ന ശൗചം ന ദണ്ഡം ന ശിക ഒന്നും ആവശ്യമില്ല അദ്ദേഹത്തിന് നമുക്കിതെല്ലാം ആവശ്യമുണ്ട് അദ്ദേഹത്തിന് ഇതൊന്നും ആവശ്യമില്ല അപ്പോൾ ഹയ്യസ്റ്റ് ലെവലിൽ പീക്ക് ലെവലിലിരിക്കുന്ന വ്യക്തിക്ക് അനുഭവയോഗ്യമാകുന്ന മനസ്സുകൊണ്ട് അകക്കണ്ണുകൊണ്ട് അറിയാൻ സാധിക്കുന്ന ഒരു പ്രപഞ്ചശക്തിയാണ് ഭാരതീയൻ്റെ ആത്യന്തികമായ സങ്കല്പം ഇതെങ്ങനെയാണ് ഭാരതീയർക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചത് എളുപ്പത്തിൽ മൂന്ന് വാക്കിലൂടെ പറയാം ഒരിക്കലും നിങ്ങൾ ശ്രമിച്ചാൽ മനസ്സിലാവുകയില്ല ഇങ്ങനെ എളുപ്പത്തിൽ പറയാൻ സാധിക്കും ഒരിക്കലും മനസ്സിലാവില്ല ഇങ്ങനൊരു പ്രതിഭാസമാണ് അതിനുള്ളത് എന്താ കാരണം ധാരണ ധ്യാന സമാധി എന്ന അഷ്ടാംഗയോഗത്തിലെ അവസാനത്തെ മൂന്ന് ഭാഗം അഷ്ടാംഗയോഗത്തെക്കുറിച്ച് നമ്മൾ പിന്നീട് വിവരിക്കുന്നുണ്ടാവും അപ്പോൾ അവസാനത്തെ മൂന്ന് ഭാഗം പ്രപഞ്ചത്തിലെ ഈശ്വര സങ്കല്പത്തെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കി അതിനെക്കുറിച്ച് ധ്യാനിച്ച് കുറേ കാലം ധ്യാനിച്ചു കഴിയുമ്പോൾ മനസ്സിൽ ഉദയം ചെയ്യുന്ന അറിവ് ഏതാണ് സർവചരാചരങ്ങളിലും അറിവ് ഉണ്ട് എന്ന അറിവാണ് നമുക്ക് കിട്ടാം അർത്ഥം മനസ്സിലായോ സർവചരാചരങ്ങളിലും അവയർനെസ്സും കോൺഷ്യസ്നെസ്സും ഉണ്ട് അതിനകത്ത് പ്രജ്ഞാനമുണ്ട് അതിനകത്ത് സ്വബോധമുണ്ട് ഈ സ്വബോധവും അതുപോലെ പ്രജ്ഞാനവുമാണ് അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ് എന്ന രണ്ട് വാക്കുകളിലൂടെ വിവരിക്കാറുള്ളത് അത് സർവചരാചരങ്ങളിലുമുണ്ട് അതിനെയാണ് ഭാരതീയർ പരമമായ സത്യം പരമാത്മ ചൈതന്യം പരബ്രഹ്മ ചൈതന്യം എന്ന് വിവരിച്ചത് ആയിരം വർഷം കൂടുമ്പോൾ ഒരാൾക്കോ രണ്ടാൾക്കോ മാത്രമേ ഈ പരമാത്മ ചൈതന്യത്തെ സാക്ഷാത്കരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് സന്യാസ ഉപനിഷത്തിൽ പറയുന്നു ഹംസോപനിഷത്തിൽ പറയുന്നു കടരുദ്രോപനിഷത്തിൽ പറയുന്നു അതായത് പരമമായ സത്യത്തിലേക്ക് എത്താൻ സാധിക്കാത്തവർക്ക് സാധാരണ വ്യക്തികൾ അതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ ആകെ അവർക്കുണ്ടാവുന്നത് എന്താണ് കൺഫ്യൂഷനാണ് ആ കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ അവർക്ക് തോന്നും ഭാരതീയ ആത്മീയത വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന ഇന്നലെ ഒരു പ്രഭാഷണം എ സി വിയിൽ തന്നെ കേൾക്കേണ്ടായി അധ്യാത്മാനന്ദയുടെ പ്രഭാഷണം വളരെ രസകരമായിരുന്നു അദ്ദേഹം പറയേണ്ട ഇത് ഇയാളിങ്ങനെ പറയുന്നത് തന്നെ എന്തിനാ പറയുന്നത് എന്ന് ശ്രോതാക്കൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാവും എന്ന് പറഞ്ഞ് അദ്ദേഹം ഉറക്കെ ചിരിച്ചു ഇത് പറയുന്നത് തന്നെ പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്താ കാരണം ടി വിയിൽ ഒരേ അഡ്വർടൈസ്മെൻറ്റ് പല പ്രാവശ്യം വരുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നില്ലല്ലോ അതുപോലെ തന്നെ ചില കാര്യങ്ങൾ നിങ്ങൾ റിപ്പീറ്റഡായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നില്ല എന്താ കാരണം അത്രയും പ്രാവശ്യം റീഇംപോസ് ചെയ്യാനാണ് അത് വിവരിക്കുന്നത് എന്ന് അദ്ദേഹം വിവരിക്കേണ്ടായി അതുപോലെയാണ് ബ്രഹ്മചൈതന്യത്തെക്കുറിച്ച് പറയുമ്പോൾ യജ്ഞവൽക്യ മഹർഷി പറയുന്നത് നിനക്കത് മനസ്സിലായോ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ നിനക്ക് മനസ്സിലായി എന്ന് നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിനക്ക് മനസ്സിലായിട്ടില്ല അപ്പം ഞാൻ നിനക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് മനസ്സിലായിട്ടില്ല എന്നാൽ മനസ്സിലായി എന്ന് പറയുമ്പോൾ നിനക്ക് മനസ്സിലാകാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം ഇപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ മനസ്സിലായിട്ടുണ്ടാവാൻ സാധ്യതയില്ല അതായത് ബ്രഹ്മചൈതന്യത്തെക്കുറിച്ച് രൂപരസഗന്ധഭാവ വർണ്ണങ്ങളില്ലാത്ത ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന അവയർനെസ് ആൻഡ് കോൺഷ്യസ്നസ് പ്രജ്ഞാനം സ്വബോധം ആ ബോധം എന്ന് പറയുന്ന അവസ്ഥ അത് ഭാരതീയർക്ക് ഈശ്വരസങ്കല്പത്തിൻ്റെ ലാസ്റ്റ് പോയിന്റ് ആയിരുന്നു I would like to repeat that same thing ഈ സ്വബോധം എന്ന് പറയുന്ന ബോധതലത്തിൽ സർവ്വതിനെയും ഇരുത്തി വിശകലനം ചെയ്യാൻ സാധിക്കുന്ന ആ അവയർനെസ്സും കോൺഷ്യസ്നെസ്സും ഇന്ന് അത്യന്താധുനിക ഫിസിക്സിൻ്റെ ഭാഗമാണ് അല്പം മുമ്പ് ഞാൻ കുറിച്ച് പറഞ്ഞപ്പോൾ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു നോബൽ സമ്മാനം വാങ്ങിക്കാൻ അദ്ദേഹം നടത്തിയ ഗവേഷണ ഫലത്തിന് സാധിച്ചത് ആ പ്രോട്ടീനിനകത്ത് അവയർനെസ്സും കോൺഷ്യസ്നെസ്സും ഉണ്ട് പ്രജ്ഞാനവും സ്വബോധവുമുണ്ട് എന്ന് വിവരിച്ചതാണ് ആ പ്രജ്ഞാനത്തെയും സ്വബോധത്തെയുമാണ് ഭാരതീയർ ബ്രഹ്മചൈതന്യം എന്ന് പറഞ്ഞത് അത് ഒരാറ്റത്തിനകത്തുണ്ട് അതിമഹത്തായ പ്രപഞ്ചത്തിലുണ്ട് ജീവാത്മാവിൻ്റെ രൂപത്തിൽ സർവചരാചരങ്ങളിലുമുണ്ട് എന്ന് മഹാനാരായണ ഉപനിഷത്തിൽ വിവരിക്കുന്നതോടുകൂടി ഭാരതീയ ഈശ്വര സങ്കല്പത്തിൻ്റെ അവസാന ബിന്ദുവിലേക്കുള്ള എക്സ്പ്ലനേഷൻ നമുക്ക് ലഭിക്കുകയാണ് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് ആറ്റത്തിനകത്ത് എങ്ങനെയാണ് ബ്രഹ്മചൈതന്യമുള്ളത് അതിമഹത്തായ പ്രപഞ്ചത്തിനകത്ത് എങ്ങനെയാണ് ബ്രഹ്മചൈതന്യമുള്ളത് ജീവാത്മാവിൻ്റെ രൂപത്തിൽ സർവചരാചരങ്ങളിലും എങ്ങനെയാണ് ബ്രഹ്മചൈതന്യം പരമാത്മ ചൈതന്യം ഉള്ളത് എന്ന് ശുദ്ധശാസ്ത്രം ഉപയോഗിച്ച് നമുക്കൊന്ന് കേൾക്കാൻ സാധിക്കണം നമുക്കൊന്നറിയാൻ സാധിക്കണം അപ്പോഴാണ് ഫ്രിഡ്ജ് ഓഫ് ക്യാപ്ര പറഞ്ഞൊരു വരി അത്യന്താധുനിക ശാസ്ത്രം എവിടെയാണോ അവസാനിച്ച് നിൽക്കുന്നത് അവിടെ നിന്നാണ് അതിപുരാതനമായ ഭാരതീയ ചിന്താധാരകൾ ആരംഭിക്കുന്നത് എന്ന വരിയുടെ അർത്ഥം മനസ്സിലാക്കാം മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അത്യന്താധുനിക ശാസ്ത്രത്തിന് ഇനി മുമ്പോട്ടുള്ള പ്രയാണം സാധ്യമാകണമെങ്കിൽ repetition ultra modern science if it would like to proceed forward it has to go through the ultra ancient Indian philosophical explanation അതിപുരാതനമായ ഭാരതീയ തത്വശാസ്ത്രങ്ങളിലൂടെ അതിപുരാതനമായ ഭാരതീയ ചിന്താധാരകളിലൂടെ മുമ്പോട്ട് പോയാൽ മാത്രമേ അത്യന്താധുനിക ശാസ്ത്രത്തിന് പല പ്രതിഭാസങ്ങളെയും കുറിച്ച് വിവരിക്കാൻ സാധിക്കുള്ളൂ അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് നാളെ നമുക്ക് കേൾക്കാം ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം അതിഗഹനമായ സബ്ജക്റ്റാണ് സാധാരണ ആത്മീയ ദൃഷ്ടിയിലൂടെ മാത്രമേ ഇതിനെ വിവരിക്കാറുള്ളൂ നമ്മൾ ശുദ്ധശാസ്ത്രത്തിൻ്റെ ദൃഷ്ടിയിലൂടെ വിവരിക്കാൻ ശ്രമിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊന്ന് മനസ്സിലാകണം അല്ലെങ്കിൽ മനസ്സിലാകില്ല എന്നെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടിയാണ് അൾട്രാ മോഡേൺ സയൻസ് ഉപയോഗിച്ച് ഭാരതീയ ഈശ്വര സങ്കല്പം വിവരിക്കുന്നത് അതിപുരാതന ഭാരതീയ ഋഷിവര്യന്മാർ ഏത് ചൈതന്യത്തെ സാക്ഷാത്കരിക്കാനാണോ അനുനിമിഷം തപശ്ചര്യ അനുഷ്ഠിച്ചു പോന്നത് ഏത് ചൈതന്യത്തെ അറിയാനാണോ ധ്യാനനിരതരായിരുന്നത് ആ ചൈതന്യത്തെ തന്നെ ശാസ്ത്രത്തിൻ്റെ പന്താവിലൂടെ ഒന്ന് വിവരിക്കാൻ ശ്രമിക്കുകയാണ് ഇന്നലെ നമ്മൾ നിർത്തിയത് ഉപനിഷത്തിൽ അതുപോലെ തന്നെ യജുർവേദത്തിൽ എല്ലാം വിവരിക്കുന്ന അണോരണിയാൻ മഹതോമഹിയാൻ ആത്മാഗുഹായാം നിഷിതോസ്യ ജന്തോ എന്ന ഒരു വരിയാണ് അറ്റങ്ങളിൽ വെച്ച് ഏറ്റവും ചെറിയ അറ്റത്തിനകത്തും അതിമഹത്തായ പ്രപഞ്ചത്തിലും ജീവാത്മാവിൻ്റെ രൂപത്തിൽ സർവചരാചരങ്ങളിലും നിലനിൽക്കുന്ന ചൈതന്യമേതാണോ ആ ചൈതന്യത്തെയാണ് ഭാരതീയർ പരമാത്മ ചൈതന്യം എന്ന് വിവരിച്ചത് എന്ന് പേര് കൊടുത്തത് ആ ആറ്റത്തിനകത്തൊന്ന് ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ നമ്മൾ ഹൈസ്കൂൾ ലെവലിൽ പഠിക്കുന്ന പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഒരു ആറ്റം എന്ന് പറയുന്നത് നടുക്കൊരു ന്യൂക്ലിയസ് ഉണ്ട് അതിൻ്റെ ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് വളരെ ലളിതമായ രീതിയിൽ ഒരാറ്റത്തെ വിവരിക്കാൻ മൂന്നോ നാലോ വരികൾ മതിയാവും കണ്ണുകൊണ്ട് കാണാൻ സാധ്യമല്ലാത്തതാണെങ്കിൽ പോലും നമുക്ക് ഒന്ന് ഊഹിച്ചെടുക്കാൻ ആറ്റത്തിൻ്റെ ഘടനയെ ഒന്ന് ഊഹിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല നടുക്കുള്ള ന്യൂക്ലിയസ് ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങുന്നു ചെറിയ ക്ലാസ്സുകളിൽ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ് K shell L shell M shell N shell എന്നൊക്കെയാണ് പഠിപ്പിക്കുക അപ്പം അങ്ങനെ ഒരു ഷെല്ലുണ്ട് ഇലക്ട്രോണുകൾ ഇങ്ങനെ കറങ്ങുന്നൊരു പ്രത്യേക പന്താവുണ്ട് കോളേജ് ലെവലിൽ എത്തിക്കഴിഞ്ഞ് ഫിസിക്സ് കെമിസ്ട്രി ഇതെല്ലാം B S C M S C ലെവലിലേക്ക് പോകുന്നവരുടെ അടുത്ത് ചോദിക്കുക കെ ഷെൽ എൽ ഷെൽ ഉണ്ടോ എന്ന് ചോദിക്കുക അവർ പറയും അങ്ങനെ ഒന്നുമില്ല അത് മൊത്തത്തിൽ azimuthal quantum number spin quantum number magnetic quantum number എന്നുള്ള നമ്പറുകളും ഷെല്ലുകളും ആക്കി മാറ്റിയിട്ടുണ്ടാവും അവരും ടെക്സ്റ്റ് ബുക്കിൽ വളരെ ഭംഗിയായിട്ട് വിവരിച്ചിട്ടുണ്ട് എസ് ഓർബിറ്റൽ എന്ന ഒരു ഓർബിറ്റലിലൂടെയാണ് ആദ്യത്തെ രണ്ട് ഇലക്ട്രോൺ പോകുന്നത് പിന്നെയുള്ള ആറ് ഇലക്ട്രോണുകൾ പി ഓർബിറ്റലിലൂടെ പോകുന്നു പി ഓർബിറ്റലിനെ P X orbital P Y orbital P Z orbital എന്നാക്കി മാറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എസ് ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു പേരുണ്ട് അതിൽ ഇലക്ട്രോണുകൾ കറങ്ങുന്നതിന് ഒരു പാറ്റേൺ ഉണ്ട് എന്തുകൊണ്ട് ഒരു പാറ്റേൺ ഉണ്ട് അതുപോലെ പി ഷെൽ എന്ന് പറഞ്ഞാൽ ബി എസ് സി പഠിച്ചവനറിയാം ഡംപ് ബെൽ ഷേപ്പ്ഡ് ആണ് എന്ന് ഒരു ബലൂൺ പോലെ ഇരിക്കും ഓപ്പോസിറ്റായിട്ട് പി എക്സ് എന്ന് പറഞ്ഞാൽ ഈ രീതിയിലിരിക്കും പി വൈ എന്ന് പറഞ്ഞാൽ ഈ രീതിയിലിരിക്കും പി സെഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും P X P Y P സെഡിൽ ആറ് ഇലക്ട്രോണുകൾ എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചാൽ ആറ് ബലൂണുകൾ പരസ്പരം നയൻറ്റി ഡിഗ്രി ആയിട്ട് കെട്ടിയാൽ എങ്ങനെ ഇരിക്കുമോ അതുപോലെ ഇരിക്കും നിങ്ങൾ എന്നെങ്കിലും ഇത് പഠിക്കുന്ന സമയത്തൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഈ ഇലക്ട്രോണുകൾ ഇപ്രകാരമുള്ള പന്താവിലൂടെ ചരിക്കണമെന്ന് ആരാ തീരുമാനിച്ചത് ഇങ്ങനൊരു പന്താവ് ആരാ ഉണ്ടാക്കിയത് ഈ പന്താവിന് ഇപ്രകാരം ഒരു സൈസ് ഷെയ്പ്പ് ഉണ്ടാക്കിയത് എങ്ങനെയാണ് ഇതിനൊന്നിനും ആധുനിക ശാസ്ത്രജ്ഞന് ഒരു ഉത്തരവും പറയാൻ സാധിക്കില്ല എസ് ഓർബിറ്റൽ എന്തുകൊണ്ടാണ് സ്ഫെറിക്കൽ അല്ലെങ്കിൽ സർക്കുലർ പി ഓർബിറ്റിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡി ഓർബിറ്റിൽ എന്തുകൊണ്ടാണ് അങ്ങനെ എഫ് ഓർബിറ്റിൽ എന്തുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറത്തുള്ള ഒരു രൂപഭാവത്തിൽ നിൽക്കുന്നത് ഇതെല്ലാം നമ്മൾ കണ്ട് പഠിക്കുകയാണ് ചെയ്തത് നമ്മളൊന്നും സൃഷ്ടിച്ചിട്ടില്ല ആറ്റത്തിനകത്ത് ശാസ്ത്രജ്ഞന്മാർക്കൊന്നും സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല പ്രകൃതി ആറ്റത്തിനകത്ത് ഇലക്ട്രോണുകളെ എപ്രകാരം വിന്യസിച്ചിട്ടുണ്ടോ ആ വിന്യസിച്ചിരിക്കുന്ന പന്താവുകൾ ഗണിതശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ശാസ്ത്രജ്ഞൻ വിവരിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് സൃഷ്ടിക്കുകയല്ല ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് സൃഷ്ടിച്ചത് ആരാണ് ആ ഇലക്ട്രോണുകൾ electronically negative charge electrically negative charge നടുക്ക് ന്യൂക്ലിയസ് ഉണ്ട് ആ ന്യൂക്ലിയസ് ആണെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം മൂന്ന് പോയിൻ്റ് രണ്ട് മില്യൺ ടൈംസ് പെർ സെക്കൻഡ് സ്വയം ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നു ന്യൂക്ലിയസ് ഈ ന്യൂക്ലിയസിനോട് ഇങ്ങനെ ഭ്രമണം ചെയ്യണമെന്ന് ആരാ പറഞ്ഞത് അതുപോലെ ഇലക്ട്രോണുകളോട് ആരാ ഇങ്ങനെ ഇത്ര സ്പീഡിൽ കറങ്ങണമെന്ന് പറഞ്ഞത് എന്തുകൊണ്ട് പോസിറ്റീവ് നെഗറ്റീവ് ചാർജുള്ള ഇവ തമ്മിൽ ഒരുമിച്ച് ചേരുന്നില്ല <clears throat> എന്തുകൊണ്ട് അതിൻ്റെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സും സെൻട്രി പെറ്റൽ ഫോഴ്സും ഒരുമിച്ചാകുന്നു ആ ആറ്റത്തിനകത്ത് നടക്കുന്ന അസാധാരണമായ ചലനാത്മകത ഒന്ന് ചിന്തിക്കാൻ പോലും നമുക്ക് സാധ്യമല്ല കണ്ണുകൊണ്ട് കാണാൻ സാധ്യമല്ലാത്ത ഒരാറ്റത്തിനകത്തെ ഇലക്ട്രോണുകൾ തലങ്ങും വിലങ്ങും ദിശാബോധത്തോടു കൂടി ഒരു പ്രത്യേക ദൂരത്തിൽ അതിനകത്ത് നിന്ന് തന്നെ ഊർജമെടുത്ത് അനുനിമിഷം ആ ആറ്റം ഉണ്ടായ കാലം മുതൽക്ക് ഇനി എത്ര കാലം വരെ ആ ആറ്റം ആ ആറ്റത്തിന് ആയുസ്സുണ്ടോ അത്രയും കാലം വരെ ഈ ഇലക്ട്രോണുകൾ ഇങ്ങനെ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കും ന്യൂക്ലിയസ് ഇങ്ങനെ സ്പിൻ ചെയ്തുകൊണ്ടിരിക്കും ഇതിന് ഉത്തരം കണ്ടുപിടിക്കണമെങ്കിൽ ഒരു തത്വശാസ്ത്രജ്ഞനോ ഭാരതീയ വേദത്തിൻ്റെ ഉപനിഷത്തിൻ്റെ പണ്ഡിതനോ അല്ലാതെ ഒരൊറ്റ ശാസ്ത്രജ്ഞന് കണ്ടുപിടിക്കാൻ സാധ്യല്ല ശാസ്ത്രജ്ഞന് പറയാൻ സാധിക്കുന്നത് ഒരു വരി മാത്രം ഇലക്ട്രോണുകൾക്കകത്ത് ന്യൂക്ലിയസിനകത്ത് അതെങ്ങനെ ചലിക്കണമെന്ന അറിവ് അടങ്ങിയിട്ടുണ്ട് അതിനകത്തൊരു ഇൻട്രൻസിക് അറിവുണ്ട് ഒരു ഇൻഹറൻ്റ് അറിവുണ്ട് ഒരു ഉണ്ട് ഇൻട്രൻസിക് ഇൻഹറൻ്റ് നോളജ് ആ നോളജിന് നേരത്തെ ഞാൻ രണ്ട് വാക്ക് പറഞ്ഞിരുന്നു അവെയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ് പ്രജ്ഞാനമുണ്ട് അതിനകത്തൊരു സ്വബോധമുണ്ട് സ്വബോധം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് സ്വതസിദ്ധമായ ബോധം സ്വതവേ സിദ്ധിച്ചിട്ടുള്ള സ്വതവേ എന്ന വാക്കിനർത്ഥം എന്താ പ്രകൃത്യാൽ ലഭിച്ചിട്ടുള്ള അപ്പം ഈ പ്രകൃത്യാൽ ലഭിച്ചിട്ടുള്ള ബോധം ആരാ കൊടുത്തത് അറിഞ്ഞൂടാ അത് അതിനകത്തുണ്ട് ആ ബോധത്തെ ആ പ്രജ്ഞാനത്തെ ആ ആറ്റങ്ങൾക്കകത്ത് നടക്കുന്ന സർവവിധത്തിലുള്ള പ്രതിഭാസത്തെയും നിയന്ത്രിക്കുന്ന ആറ്റത്തിനകത്ത് എന്ത് പ്രതിഭാസ നടക്കുന്നത് എന്ന് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ സോഡിയം ആറ്റം ക്ലോറിൻ ആറ്റം രണ്ടും വിഷമടങ്ങിയതാണ് രണ്ടും വിഷാംശമാണ് രണ്ടും കൂടി ചേരുമ്പോൾ നമ്മൾ സാമ്പാറിലിടുന്ന സോഡിയം ക്ലോറൈഡായി അപ്പോൾ ആ രണ്ടും കൂടി ചേരുന്നത് എങ്ങനെയാണ് ചേരേണ്ടത് അത് അയോണിക് ബോണ്ടാണ് ഒരെണ്ണത്തിൽ ഇലക്ട്രോൺ ഇപ്പുറത്തേക്ക് പോകണം അപ്പോൾ ഇത് നെഗറ്റീവാകും ഇത് പോസിറ്റീവാകും ഈ പോസിറ്റീവ് നെഗറ്റീവും പരസ്പരം ആകർഷിക്കും അങ്ങനെ സോഡിയം ക്ലോറൈഡ് ആവും അങ്ങനെ ചിലപ്പോൾ നിങ്ങൾ പഠിച്ചു കാണും കുറച്ചും കൂടി ഗഹനമായിട്ട് പോയാൽ covalent bond coordinate bond ionic bond ഇതെല്ലാം ഗഹനമായ ശാസ്ത്രമാണ് ഇതെല്ലാം വിവരിക്കണമെങ്കിലും ഒരൊറ്റ ശാസ്ത്രജ്ഞനെ സാധിക്കുള്ളൂ ആ ശാസ്ത്രജ്ഞനാണ് ഭാരതീയ ഋഷിവര്യൻ ഏത് ആധുനിക ശാസ്ത്രജ്ഞൻ എത്ര വിചാരിച്ചാലും അദ്ദേഹത്തിന് അവസാനം ഒരു ബിന്ദുവിൽ കൊണ്ട് വിവരണം നിർത്തേണ്ടി വരും ഏതാണ് ആ ബിന്ദു അത് ആറ്റത്തിനകത്ത് പ്രകൃത്യാലുള്ള സ്വഭാവമാണ് എന്ന് പറഞ്ഞ് നിർത്തേണ്ടി വരും ആ സ്വഭാവമാണ് ആ സ്വഭാവത്തെക്കുറിച്ചാണ് ആധുനിക ശാസ്ത്രം കഴിഞ്ഞ നൂറ്റൻപത് വർഷമായി ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ചത് ഞാൻ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ദിവസം നിങ്ങളോടൊരു പ്രഭാഷണം അവസാനിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഫ്രിഡ്ജ് ഓഫ് ക്യാപ്ര പറഞ്ഞു അത്യന്താധുനിക ശാസ്ത്രം എവിടെയാണോ വന്ന് അവസാനിച്ച് നിൽക്കുന്നത് അവിടെ നിന്നാണ് അതിപുരാതനമായ ഭാരതീയ ചിന്താധാരകൾ ആരംഭിക്കുന്നത് എന്ന് ആധുനിക ശാസ്ത്രജ്ഞനായ ഫ്രിഡ്ജ് ഓഫ് ക്യാപ്ര വിവരിച്ചിട്ടുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കുക ഈ ആറ്റത്തിനകത്ത് സ്വതസിദ്ധമായ പ്രകൃതിദത്തമായ അവയർനെസ്സും കോൺഷ്യസ്നെസ്സും ഉണ്ട് എന്ന് ഈ ആറ്റത്തെക്കുറിച്ച് പഠിച്ച ഊർജതന്ത്രശാസ്ത്രജ്ഞന്മാരും രാസ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന കെമിസ്റ്റുമാരും അവസാനം ചെന്നെത്തിയത് എവിടെയാണ് ഈ ഇലക്ട്രോണുകളുടെ ബിഹേവിയറൽ പാറ്റേൺ ന്യൂക്ലിയസിൻ്റെ ബിഹേവിയറൽ പാറ്റേൺ ആറ്റങ്ങൾ ആറ്റങ്ങൾ ചേർന്ന് ന്യൂക്ലിയസ് ഉണ്ടാകുന്ന പാറ്റേൺ ന്യൂക്ലിയസ് ചേർന്ന് കോംപ്ലക്സുകളായിട്ടുള്ള ന്യൂക്ലിയസുകൾ ഉണ്ടാകുന്ന പാറ്റേൺ ഇതെല്ലാം അതിനകത്ത് ഒരു അവയർനെസ്സും കോൺഷ്യസ്നെസ്സും ഉണ്ട് എന്ന് ആധുനിക ശാസ്ത്രം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ കണ്ടുപിടിച്ചതെന്താണോ അതാണ് മഹാനാരായണ ഉപനിഷത്തിൽ അണോരണീയാൻ മഹതോ മഹീയാൻ എന്ന വരിയിലൂടെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇനി ആധുനിക ശാസ്ത്രത്തിന് മുമ്പോട്ട് പോകണമെങ്കിൽ ഇതിൽ കൂടെ പോകണം ഈ അതിപുരാതനമായ ഭാരതീയ ചിന്താധാരകളിലൂടെ പോകണമെന്ന് ഫ്രിഡ്ജ് ഓഫ് ക്യാപ്ര പറഞ്ഞത് എത്ര കറക്റ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇല്ലേ ആ ആറ്റത്തിനകത്ത് ഇപ്രകാരം സ്വബോധവും പ്രജ്ഞാനവും സ്വതസിദ്ധമായ വാസന വാസന എന്ന് പറഞ്ഞാൽ മനസ്സിലായോ അതിനകത്ത് വസിക്കുന്ന ചൈതന്യമേതോ അതാണ് വാസന ആ വാസനയും സ്വബോധവും പ്രജ്ഞാനവും ആറ്റത്തിനകത്തുള്ളത് കൊണ്ടാണ് ആ ആറ്റം അതേപോലെ നിലനിൽക്കുന്നത് ഇനി മഹത്തായ പ്രപഞ്ചത്തെക്കുറിച്ച് ഞാൻ നേരത്തെ വിവരിച്ചിട്ടുണ്ട് വളരെ വേഗത്തിലാണ് വിവരിച്ചത് അതൊന്ന് വിസ്തരിച്ച് വിവരിക്കാം ഈ പ്രപഞ്ചത്തിൻ്റെ അവസ്ഥ നമ്മൾ നോക്കിയിട്ടുണ്ട് നമ്മൾ ശാസ്ത്രജ്ഞന്മാർ പലപ്പോഴും വിചാരിക്കാറുണ്ട് മനുഷ്യൻ ചന്ദ്രനിലെത്തി എന്നിട്ടും താൻ അന്ധവിശ്വാസിയാണോ എന്ന് പലപ്പോഴും ചിലരൊക്കെ ചോദിക്കാറുണ്ട് മനുഷ്യൻ ചന്ദ്രനിലെത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം ഈ മഹത്തായ സോളാർ സിസ്റ്റത്തിൽ ആ സോളാർ സിസ്റ്റത്തിലെ ഗ്രഹമായ ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രനിലെ കാലുകുത്തിയിട്ടുള്ളൂ മനുഷ്യൻ ഇനി ഈ സോളാർ സിസ്റ്റത്തിൽ എത്ര ഗ്രഹങ്ങളുണ്ടെന്ന് പോലും കൃത്യമായിട്ട് കണക്കാക്കിയിട്ടില്ല അതാണ് രണ്ട് മാസം മുമ്പാണ് പറയുന്നത് കേട്ടത് വേറെ രണ്ട് ഗ്രഹങ്ങളെ കൂടി കണ്ടുപിടിച്ചു ഇങ്ങനെ ഒരു സോളാർ സിസ്റ്റത്തിൻ്റെ എട്ടാമത്തെയും ഒൻപതാമത്തെയും ഗ്രഹം ഇന്നുവരെ അറിയാത്തത് ഈ രണ്ട് വർഷം മുമ്പോ രണ്ട് മാസം മുമ്പോ കണ്ടുപിടിച്ചു അങ്ങനെയുള്ള എത്ര സോളാർ സിസ്റ്റങ്ങളാണ് നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിലുള്ളത് billions and billions of solar സിസ്റ്റങ്ങൾ ഈ ഗാലക്സിയിലുണ്ട് അങ്ങനെ എത്ര ഗാലക്സിയാണ് ഉള്ളത് വീണ്ടും അത്ര തന്നെ ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ഗാലക്സികളുണ്ട് അപ്പോൾ ഇത്രയും സോളാർ സിസ്റ്റങ്ങളും ഇത്രയും ഗാലക്സികളുമുള്ള ഈ പ്രപഞ്ചത്തെ മൊത്തം നിയന്ത്രിക്കുന്ന ചൈതന്യം ഏതാണ് എന്നൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ അതായത് നക്ഷത്രങ്ങൾ ജനിക്കുന്നു മരിക്കുന്നു സൂര്യന്മാർ ജനിക്കുന്നു മരിക്കുന്നു ഗ്രഹങ്ങൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഈ പഞ്ചഭൂതാത്മകമായ പ്രപഞ്ചം അചഞ്ചലമായി ഇങ്ങനെ നിലനിൽക്കുമ്പോഴും അതിനകത്ത് ജനനമരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇതുപോലെ നമ്മളുടെ ശരീരം ഇതേപോലെ നിൽക്കുമ്പോഴും നമ്മളുടെ ശരീരത്തിനകത്ത് സെല്ലുകൾ മരിക്കുകയും പുതിയ സെല്ലുകൾ ഉണ്ടാവുകയും ചെയ്യുന്നു നമ്മുടെ സമൂഹം ഇതേപോലെ നിലനിൽക്കുമ്പോഴും ഈ സമൂഹത്തിലെ മനുഷ്യർ മരിക്കുന്നു പുതിയ പുതിയ മനുഷ്യർ ജനിക്കുന്നു പുതിയ ജന്തുക്കൾ ജനിക്കുന്നു പഴയ ജന്തുക്കൾ മരിച്ചു പോകുന്നു ഈ ജനന മരണ പ്രതിഭാസങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത് പോലെ തന്നെ ഈ പ്രപഞ്ചത്തിൽ എത്രയെത്ര ഗ്രഹങ്ങൾ എത്രയെത്ര സോളാർ സിസ്റ്റം എത്രയെത്ര നക്ഷത്രങ്ങൾ ഇങ്ങനെ നിരന്തരം കൊണ്ടിരിക്കുന്നു നിരന്തരം ഊർജ്ജസ്വലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ചില നക്ഷത്രങ്ങൾ ട്രില്യൺസ് ആൻഡ് ട്രില്യൺസ് ഇയേഴ്സ് പ്രകാശം നൽകി പിന്നെ അത് തമോഗർത്തം ബ്ലാക്ക് ഹോളായി മാറുന്നു ഇതെല്ലാം ആരുടെയോ നിയന്ത്രണത്താൽ നടക്കുന്നത് പോലെ ഒന്ന് ദൂരെ നിന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വളരെ ദൂരെ നിന്നും നോക്കിയാലേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അതിനകത്ത് നിന്ന് സാധാരണക്കാരൻ്റെ മനസ്സുപയോഗിച്ച് നോക്കിയാൽ ഒന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല നമ്മൾ വിചാരിക്കും ഇതൊക്കെ വളരെ സാധാരണ കാര്യമാണെന്ന് പക്ഷേ അസാധാരണമായ വൈഭവത്തോടു കൂടി നല്ല ചിന്ത മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ദിവസമാണെങ്കിൽ ഒരു രാത്രി വൈകുന്നേരം രാത്രിയിൽ നല്ല ഇരുട്ട് മേഘങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് ടെറസിൻ്റെ മുകളിൽ ചെന്ന് മലന്ന് കിടന്ന് ആകാശത്തിലെ നക്ഷത്രങ്ങളെ ഒന്ന് നോക്കാം എത്രയെത്ര നക്ഷത്രങ്ങളാണ് ഉള്ളത് അത് എത്ര കാലം മുമ്പ് അവിടെ നിന്ന് പുറത്തേക്ക് വിട്ട പ്രകാശമാണ് നമ്മുടെ കണ്ണിലേക്ക് ഇന്ന് എത്തിച്ചേരുന്നത് ചില നക്ഷത്രങ്ങളുടെ പ്രകാശം യേശുക്രിസ്തു ജനിച്ച കാലത്ത് അവിടെ നിന്ന് പുറപ്പെട്ടതാണ് ചില നക്ഷത്രങ്ങളുടെ പ്രകാശം ബുദ്ധ ശ്രീബുദ്ധൻ ജനിച്ച കാലത്ത് അവിടെ നിന്ന് പുറപ്പെട്ടതാണ് ചില നക്ഷത്രങ്ങളുടെ പ്രകാശം ഭീഷ്മ പിതാമഹൻ ഗംഗാതീരത്ത് ശരശയ്യയിൽ കിടക്കുന്ന കാലത്ത് അവിടെ നിന്ന് പുറപ്പെട്ടതാണ് ഇപ്പോഴായിരിക്കും നമ്മുടെ കണ്ണിൽ വരിക അപ്പോൾ എത്രയോ വർഷങ്ങൾക്കപ്പുറത്ത് നിൽക്കുന്ന നക്ഷത്രത്തിൻ്റെ പ്രകാശം നമ്മുടെ കണ്ണിലേക്ക് വരാൻ തന്നെ എത്ര എത്ര എത്ര ആയിരം വർഷങ്ങൾ കഴിയണം അങ്ങനെയുള്ള ആ നക്ഷത്രങ്ങളുടെ ഭ്രമണം അത് പ്രദക്ഷിണം വയ്ക്കുന്നത് അതിൻ്റെ ശിഷ്ടങ്ങൾ ഇതെല്ലാം ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് അർത്ഥശങ്കക്കിടമില്ലാത്ത വിധത്തിൽ രണ്ട് കൈയും കൂപ്പി പറയാൻ സാധിക്കും ഇതിനെ ഒന്നിനെയും നിയന്ത്രിക്കുന്നത് പുറത്തു നിന്നുള്ള ഒരു ഈശ്വരനല്ല അതിനകത്ത് ഇൻട്രിൻസിക് ഇൻഹറൻറ്റ് സെൽഫ് അവെയർനെസ്സും കോൺഷ്യസ്നെസ്സുമായ പ്രജ്ഞാനവും സ്വബോധവുമാണ് അതിനെല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് അത് അതിനകത്തുള്ളത് തന്നെയാണ് അതിനെയാണ് ഭാരതീയർ മഹതോ മഹിയാൻ മഹത്തായതിൽ വെച്ച് ഏറ്റവും മഹത്തായ പ്രപഞ്ചത്തിനകത്ത് അന്തർലീനമായിരിക്കുന്ന ചൈതന്യം ഏതാണോ ആ ചൈതന്യത്തെ ഭാരതീയര് പരമാത്മ ചൈതന്യം എന്ന് പറഞ്ഞു അപ്പം ആറ്റത്തിനകത്തെ പരമാത്മ ചൈതന്യം മനസ്സിലായി അവയർനെസ്സും കോൺഷ്യസ്നെസ്സുമാണ് മഹത്തായ പ്രപഞ്ചത്തിനകത്തെ പരമാത്മ ചൈതന്യം മനസ്സിലായി അത് അതിനകത്തുള്ള അവയർനെസ്സും കോൺഷ്യസ്നെസ്സുമാണ് ഇനി മൂന്നാമതൊരെണ്ണമുണ്ട് ആത്മാഗുഹായാം നിഹിതോസ്യ ജന്തു ജീവാത്മാവിൻ്റെ രൂപത്തിൽ സർവചരാചരങ്ങളിലും നിലനിൽക്കുന്ന ചൈതന്യമേതാണോ അതാണ് ഈശ്വര ചൈതന്യം എന്ന് ഭാരതീയ ശിവര്യന്മാർ പറഞ്ഞു സർവ ജീവജാലങ്ങൾക്കകത്തും ഈശ്വരനുണ്ട് എന്ന് പറയാറുണ്ട് ഭാരതീയർ ഒരിക്കലും മനുഷ്യനെ മറ്റൊരു രീതിയിൽ കാണാറില്ല പുണ്യാത്മാവായിട്ടേ കാണാറുള്ളൂ മനുഷ്യൻ്റെ ശരീരത്തിനകത്തെ ഓരോ കോശവും പ്രവർത്തിക്കുന്നത് ഇതിനകത്തുള്ള ഒരു ചൈതന്യം കൊണ്ടാണ് നമ്മൾ സ്വബോധത്തിൽ ജാഗ്രത് അവസ്ഥയിലിരിക്കുമ്പോഴും സുഷുപ്തി അവസ്ഥയിലിരിക്കുമ്പോഴും സ്വപ്നാവസ്ഥയിലിരിക്കുമ്പോഴും നമ്മളുടെ ശരീരത്തിൻ്റെ ഓരോ സെല്ലിനും ഓരോ ടിഷ്യുവിനും എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായിട്ടറിയാം ആരും നമ്മളുടെ ശരീരത്തെ പഠിപ്പിച്ചിട്ടില്ല അമ്മയുടെ ഗർഭത്തിൽ നിന്ന് ഭൂമിയിലെത്തുന്ന നിമിഷം മുതൽക്ക് നമ്മളുടെ ശരീരത്തിലെ ഓരോ കോശത്തിനും അറിയാം അതിനു മുമ്പ് തന്നെ അറിയാം ഭൂമിയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അറിയാം എന്താ വേണ്ടത് എന്നുള്ളത് അങ്ങനെയുള്ള ഹൃദയം പ്രവർത്തിക്കുന്നത് ആലോചിച്ച് നോക്കാം നമ്മുടെ ശ്വാസകോശം പ്രവർത്തിക്കുന്നത് നമ്മുടെ രക്തം അത് സർക്കുലേറ്റ് ചെയ്യുന്ന രീതി നോക്കാം നമ്മളുടെ കണ്ണിൻ്റെ പ്രവർത്തനം നമ്മുടെ മൂക്കിൻ്റെ പ്രവർത്തനം നമ്മുടെ നാക്കിൻ്റെ പ്രവർത്തനം ചെവിയുടെ പ്രവർത്തനം ത്വക്കിൻ്റെ പ്രവർത്തനം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ എല്ലാവിധത്തിലുള്ള ടേസ്റ്റും അറിയാൻ കഴിവുള്ള ഒരു സിസ്റ്റം നാക്കിനകത്തുണ്ട് സംസാരിക്കുന്ന സമയത്ത് ആവശ്യത്തിന് നാക്ക് മുകളിലേക്കും ചുവട്ടിലേക്കും വന്ന് യുവ്യൂളയുടെ പ്രവർത്തനം വോക്കൽ കോഡിൻ്റെ പ്രവർത്തനം എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് മുഴുവനും ആ വോക്കൽ കോഡിൻ്റെ വൈബ്രേഷൻ കൊണ്ട് മലയാള അക്ഷരങ്ങളായി മാറി മലയാള പദങ്ങളില്ലാത്ത സമയത്ത് തലച്ചോറിനകത്ത് പണ്ട് പഠിച്ചിരിക്കുന്ന ഇംഗ്ലീഷ് വാക്കുകളാക്കി വന്ന് അത് വൈബ്രേറ്റ് ചെയ്ത് എത്ര പ്രത്യേക രീതിയിലാണ് നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്നത് ചിലപ്പോൾ ചിലർ ചോദിക്കാറുണ്ട് സാർ ഈ തലച്ചോറിനകത്ത് ഇതെല്ലാം അടങ്ങിയിരിക്കുന്നുള്ളതിന് എന്താ തെളിവ് ഞാൻ വെറുതെ അവരോട് ചോദിക്കും ഡ്രൈവിംഗ് പഠിച്ചിട്ടുണ്ടോ എന്ന് പഠിച്ചിട്ടുണ്ട് ഡ്രൈവിംഗ് പഠിക്കുന്നതിന് മുമ്പ് കാർ ഓടിച്ചിരുന്നത് എങ്ങനെയാണ് ഡ്രൈവിംഗ് പഠിച്ചതിന് ശേഷം കാർ ഓടിക്കുന്നത് എങ്ങനെയാണ് ഈ രണ്ടിൻ്റെയും വ്യത്യാസം തലച്ചോറിനകത്ത് എങ്ങനെയാണ് ഉള്ളത് ഡ്രൈവിംഗ് പഠിക്കുന്നതിന് മുമ്പ് സ്റ്റിയറിംഗ് കൈ പിടിച്ചിട്ട് ആക്സലറേറ്റ് കൊടുത്താൽ വണ്ടി വണ്ടിയുടെ ഇഷ്ടമായി പോകും വണ്ടിയുടെ ഇഷ്ടമുള്ള സ്ഥലത്തേക്കാണ് നിങ്ങളെ കൊണ്ടുപോവുക ഇപ്പോഴോ ഇപ്പം നിങ്ങളുടെ ഇഷ്ടമുള്ള സ്ഥലത്തേക്കാണ് നിങ്ങൾ വണ്ടി കൊണ്ടുപോകുന്നത് അപ്പോൾ ഡ്രൈവിംഗ് പഠിക്കുന്നതിന് മുമ്പ് വണ്ടി ഡ്രൈവ് ചെയ്ത രീതിയും ഡ്രൈവിംഗ് പഠിച്ചതിന് ശേഷം നിങ്ങൾ ഡ്രൈവ് ചെയ്ത രീതിയും തമ്മിൽ തലച്ചോറിനകത്ത് എന്താ വ്യത്യാസമെന്ന് തല മൊത്തം ഓപ്പറേറ്റ് ചെയ്ത് നോക്കിയാൽ കണ്ടുപിടിക്കാൻ സാധ്യമല്ല ഒരു പതിനായിരം വർഷം ഗവേഷണം നടത്തിയാൽ പോലും ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്നതിന് മുമ്പുള്ള തലച്ചോറും ഡ്രൈവിംഗ് പഠിച്ചതിന് ശേഷമുള്ള തലച്ചോറും തമ്മിലുള്ള വ്യത്യാസം ഒരിക്കലും മനസ്സിലാക്കാൻ സാധ്യമല്ല കാരണം എവിടെയോ ഡ്രൈവിങ്ങിൻ്റെ ബാലൻസിങ് വെച്ചിട്ടുണ്ട് അതെവിടെയാണെന്ന് അറിഞ്ഞൂടാം അപ്പം നമ്മുടെ ശരീരത്തിനകത്ത് നമ്മളുടെ തലച്ചോറിനകത്ത് നമ്മളുടെ കണ്ണിനകത്ത് മൂക്കിനകത്ത് ഇതെല്ലാം ഒരു അസാധാരണമായ പ്രജ്ഞാനവും സ്വബോധവും നിലനിൽക്കുന്നുണ്ട് ഈ പ്രജ്ഞാനവും സ്വബോധവുമാണ് ഭാരതീയ ഋഷിവര്യന്മാർ ജീവാത്മാവിൻ്റെ രൂപത്തിൽ സർവജീവജാലങ്ങളിലും നിലനിൽക്കുന്ന ചൈതന്യം എന്ന് വ്യക്തമായി വിവരിച്ചത് എത്ര ഭംഗിയായിട്ടാണ് വിവരിച്ചത് ഇത് മനുഷ്യ ശരീരത്തിൽ മാത്രമല്ല പതിനാറ് ലക്ഷം തരത്തിലുള്ള ജന്തുക്കളിലും ഇതേ ചൈതന്യം നമുക്ക് കാണാൻ സാധിക്കും ആ ജന്തു ജനിക്കുന്നത് എങ്ങനെയാണ് അത് വളരേണ്ടത് എങ്ങനെയാണ് അത് ഇണയെയും ഇരയെയും കണ്ടെത്തേണ്ടത് എങ്ങനെയാണ് അത് ഏത് മാളം ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ് ആ മാളത്തിൽ ഉറങ്ങേണ്ടത് എങ്ങനെയാണ് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടേണ്ടത് എങ്ങനെയാണ് ഇത് മുഴുവനും ആ ജന്തുവിനറിയാം ഒരു തരത്തിലും അതിനെ ആരും പഠിപ്പിച്ചിട്ടില്ല ഒരു സ്കൂളിലും ചെന്ന് പഠിപ്പിച്ചിട്ടില്ല അതിൻ്റെ അമ്മ അതിനെ പഠിപ്പിച്ചിട്ടില്ല അതുമായി ബന്ധപ്പെട്ട ഒരറിവും പുറത്തു നിന്നൊരു സോഴ്സ് അതിന് കിട്ടിയിട്ടില്ല പിന്നെ എങ്ങനെയാണ് അതിന് സാധിച്ചത് അതിന് നമുക്ക് പറയാൻ സാധിക്കുന്ന ഉത്തരം ആ ബയോകെമിക്കൽ ചേഞ്ചസ് രാസപരമായ മാറ്റങ്ങൾ ഈ ജീവജാലത്തിൻ്റെ ശരീരത്തിലുണ്ടാക്കുന്നത് പ്രീ ഡെസ്റ്റിൻഡാണ് അതിനകത്ത് നേരത്തെ തന്നെ അറിവുണ്ട് ഇതിങ്ങനെയാണ് വളരേണ്ടത് ഇങ്ങനെയുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടത് ഇങ്ങനെയാണ് മാളമുണ്ടാക്കേണ്ടത് അത് വലുതാകുമ്പോൾ ഇങ്ങനെയെല്ലാമുള്ള മാറ്റം അതിൻ്റെ ശരീരത്തിലുണ്ടാകണം എന്നുള്ള അറിവ് ആ ജീവജാലത്തിൽ സ്വതസിദ്ധമായി ജന്തുജാലത്തിൽ സ്വതസിദ്ധമായി ഉള്ളത് കൊണ്ട് ആ പരമാത്മ ചൈതന്യം ജന്തുവിൻ്റെ ശരീരത്തിലുള്ളതിനെ ഭാരതീയർ ജീവാത്മ ചൈതന്യം എന്ന് വിവരിച്ചു എത്ര വിവരിച്ചാലും മതിയാവാത്ത ഒരു എക്സ്പ്ലനേഷനാണ് ഉപനിഷത്തുക്കളിലൂടെ കടന്നു പോയാൽ നിങ്ങളെല്ലാ ദിവസവും എ സി വി കാണുകയാണെങ്കിൽ ആറ് തൊട്ട് ആറര വരെ അനവധി സന്യാസിമാർ ഈ ജീവാത്മ ചൈതന്യത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട് അവരെപ്പോഴും ഉപയോഗിക്കാറുള്ളത് ഞാൻ എന്ന വാക്കാണ് ഞാൻ എന്ന വാക്ക് അതിൻ്റെ അർത്ഥം എന്താണ് അഹം എന്ന ബോധം ഉണ്ടാക്കുന്ന ചൈതന്യത്തെയാണ് അവർ ഞാൻ എന്ന് പറയുന്നത് ഈ ശരീരത്തെയല്ല ഈ ഞാൻ എന്ന ബോധമുണ്ടാക്കുക എൻ്റെ ചെവിക്കറിയാം ഇത് ചെവിയാണ് ചെവിയുടെ ധർമ്മം എന്താണെന്ന് എൻ്റെ ചെവിക്കറിയാം ആ ചെവിക്ക് അതിൻ്റെ ബോധമുണ്ട് എൻ്റെ മൂക്കിനറിയാം എയർ അകത്തേക്ക് എടുക്കുക എന്നുള്ളതാണ് ധർമ്മം അതിന് വാസന തിരിച്ചറിയുക എന്ന ധർമ്മവുമുണ്ട് ആ ധർമ്മം എൻ്റെ മൂക്കിനറിയാം എൻ്റെ ശരീരത്തിനറിയാം എൻ്റെ ശരീരത്തിൻ്റെ ഓരോ കോശത്തെയും എങ്ങനെയാണ് നിയന്ത്രിക്കേണ്ടത് എന്നുള്ളത് അപ്പോൾ ആ അറിവ് എൻ്റെ ശരീരത്തിലുണ്ട് അപ്പോൾ ഈ അറിവ് പ്രജ്ഞാനം ആ ബോധം സ്വബോധം ആ കോൺഷ്യസ്നെസ് ആ അവയർനെസ് എൻ്റെ ശരീരത്തിലുള്ളത് കൊണ്ടാണ് രാത്രി ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോഴും എൻ്റെ ഹൃദയം കറക്റ്റായിട്ടിരിക്കുന്നത് ഞാൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആ ഭക്ഷണം എൻ്റെ ശ്വാസകോശത്തിലേക്ക് പോകാതിരിക്കാൻ ഇടയ്ക്ക് എപ്പിഗ്ലോട്ടിസ് എങ്ങനെയാണ് അടയ്ക്കുന്നത് ആ അടയ്ക്കുന്നത് എൻ്റെ അറിവോട് കൂടിയല്ല എൻ്റെ നിർദ്ദേശപ്രകാരമല്ല എൻ്റെ ശരീരത്തിനതറിയാം ഭക്ഷണം വരുമ്പോൾ ഈ രീതിയിൽ നിലനിൽക്കണം ബ്ലോക്ക് ചെയ്യണം എന്ന് അതുപോലെ എൻ്റെ ശരീരത്തിൽ പൊട്ടാസ്യത്തിൻ്റെ അളവ് എത്ര വേണമെന്നറിയാം എൻ്റെ ശരീരത്തിൽ ടെമ്പറേച്ചർ എത്ര നിലനിൽക്കണം എന്നറിയാം ഇത് മുഴുവനും ശരീരത്തിൽ ബാഹ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ അത്യാവശ്യമായ എക്സ്റ്റേണൽ പാരാമീറ്റേഴ്സിനെ നിയന്ത്രിക്കുന്ന കൺട്രോൾ ചെയ്യുന്ന ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു ചൈതന്യം എൻ്റെ ശരീരത്തിലുണ്ട് അപ്പം ആ ശരീരം ബാഹ്യമായ പലതിനെയും ഇവാലുവേറ്റ് ചെയ്ത് ബാഹ്യമായ പലതിനെയും നിയന്ത്രിച്ച് ബാഹ്യമായ ഭക്ഷണം അകത്തേക്ക് പോകുമ്പോൾ അത് എപ്രകാരം പ്രോസസ്സ് ചെയ്യണം എന്നുള്ളതും തീരുമാനിച്ച് എല്ലാവിധത്തിലും എൻ്റെ ശരീരം എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന അറിവ് ശരീരത്തിനകത്തുണ്ട് അതുകൊണ്ട് ഞാൻ എന്നെ എന്തു പറയുന്നു അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നു അത് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അടുത്തൊരു ക്ലാസ്സിൽ പഠിക്കാം ഇനിയും എന്നിലുള്ള ആത്മചൈതന്യത്തെക്കുറിച്ച് തന്നെ അത് സർവചരാചരങ്ങളിലും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് കുറിച്ച് അതുപോലെ തന്നെ സസ്യലതാദികളിലും ഇതേ ജീവാത്മ ചൈതന്യം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കുറേ കൂടി വിശകലനാത്മകമായിട്ട് കുറച്ചുകൂടി ഭംഗിയായിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കണം അപ്പോഴാണ് ശരിക്ക് നമ്മൾ എത്ര ഉജ്ജ്വലമായൊരു പ്രതിഭാസമാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നത് എൻ്റെ ശരീരം ഒരു അസാധാരണ ഫിനോമിനനാണ് എന്നെനിക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ ശരീരത്തെക്കുറിച്ച് നമ്മൾ അറിയണം സർവ്വജീവജാലങ്ങളുടെയും ശരീരത്തെക്കുറിച്ച് നമുക്കറിയണം അതിനെക്കുറിച്ച് ഒരു നാലഞ്ച് ഉദാഹരണങ്ങൾ കൂടി കേട്ട് കഴിയുമ്പോൾ ജീവാത്മാവ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാവും അനവധി സ്ഥലത്ത് പ്രഭാഷണം കഴിഞ്ഞ് താഴത്തേക്ക് ഇറങ്ങുമ്പോൾ പലരും ചോദിക്കാറുണ്ട് സാർ ഈ ജീവാത്മാവ് എന്ന് പറയുന്ന സാധനം എന്താ ഒരാൾക്കും ഒരു പിടുത്തമില്ല അപ്പോൾ സയൻസ് ഉപയോഗിച്ചൊന്ന് വിവരിക്കാൻ സാധിച്ചാൽ വളരെ എളുപ്പത്തിൽ അത് മനസ്സിലാക്കാൻ സാധിക്കും അടുത്ത ക്ലാസ്സിൽ അതേ ജീവാത്മാവിനെ കുറിച്ചാണ് പരമാത്മ ചൈതന്യത്തിൻ്റെ തന്നെ അവിഭാജ്യ ഘടകമായ ജീവാത്മാവിനെക്കുറിച്ച് ആത്മീയതയിൽ ഏറ്റവും ഉജ്ജ്വലമായൊരു ഭാഗമാണത് അതിനെക്കുറിച്ച് നമുക്ക് വിവരിച്ച് കേൾക്കാൻ സാധിക്കും നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നീത പ്രണാമം നമസ്കാരം